സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ പാറശാല ക്ഷേത്രം ഏതാണ്ട് എൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗം പോലെ ആയിരിക്കുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നടത്തിയ പ്രഭാഷണം ചിരപുരാതനം പ്ലസ് നിത്യനൂതനം സമം സനാതനം എന്നൊരു കാസറ്റിലൂടെ അത് പുറത്തിറക്കാൻ സാധിച്ചു അതിനുശേഷം പത്തൊൻപത് വിഷയങ്ങളിൽ ഭാരതീയ ചിന്താധാരകളുടെ സംക്ഷിപ്തവും അതുപോലെ ശാസ്ത്രീയവും സാമൂഹികവും എല്ലാമായ വസ്തുതകൾ എണ്ണി എണ്ണി തിട്ടപ്പെടുത്തി ഭാരതീയ പൈതൃകത്തിൻ്റെ അഭിമാനം സ്വീകരിക്കാൻ തയ്യാറായ സമൂഹത്തിൻ്റെ മുമ്പിൽ അത് താമ്പൂലം ശ്രീകരം ഭദ്രം വിഷ്ണുപ്രീതികരം ശുഭം തസ്മാത് അസ്യപ്രധാനേന യഥശാന്തിം പ്രയച്ഛമേ എന്നൊരു വരിയുണ്ട് താമ്പൂലം വെറ്റിലയും അടച്ചവും ചേർത്ത് ഒരു സ്വർണ്ണ നാണയവും ചേർത്ത് പ്രപഞ്ച ചൈതന്യത്തിന് സന്തോഷവും ശാന്തിയും ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അങ്ങക്ക് തരുന്നു എന്ന് പറയുന്ന രീതിയിൽ വേദങ്ങൾ മുതൽ ഇതിഹാസങ്ങൾ വരെയുള്ള സമഗ്രമായ ജ്ഞാനത്തിൻ്റെ കാസറ്റുകളായി പുറത്തേക്ക് പുറത്തേക്കിറക്കി ജനസമക്ഷം എത്തിക്കാനുള്ള യജ്ഞത്തിൽ കോപ്പിറൈറ്റ് ഇല്ലാതെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന കാസറ്റുകളുടെ മൂന്നേ മുക്കാൽ ലക്ഷം കാസറ്റുകൾ കഴിഞ്ഞ ഏഴ് മാസമായിട്ട് ജനങ്ങളിൽ എത്തിക്കാൻ ഒരു അനുഗ്രഹം കിട്ടിയത് പാറശാലയിൽ നിന്നാണ് ഒരു മാറ്റത്തിന്റെ പ്രത്യേകതയാണ് continuous change occurred in Parassala അതിൽ അടിസ്ഥാനപരമായ ചേഞ്ച് കേരളത്തിലെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു ചേഞ്ച് രണ്ടാമത്തേത് നശിച്ച് ശ്രീകോവിലിനകത്ത് വരെ നികൃഷ്ടമായ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഒരൊറ്റ വർഷം കൊണ്ട് തന്നെ രുദ്രാഭിഷേകം യജ്ഞം രണ്ടു പ്രാവശ്യം നടത്താൻ ചങ്കൂറ്റം കാണിച്ച ധൈര്യം കാണിച്ച അനുഗ്രഹം ലഭിച്ച സഹകരണമുണ്ടായ ഒരു സമൂഹമുള്ള സ്ഥലം മൂന്നാമതായിട്ട് തിരുവിതാംകൂർ രാജകുടുംബം എടുത്തിരിക്കുന്ന പ്രതിജ്ഞകൾ ഒന്നും തന്നെ അവര് പാലിക്കാതിരുന്നിട്ടില്ല അതും മാറ്റിയത് ഈ ക്ഷേത്രത്തിന്റെ കാര്യത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം മാർത്താണ്ഡവർമ്മ ഇവിടെ വന്ന് ദർശനം നടത്തിയത് അതുപോലെ തന്നെ ക്ഷേത്രം നിരന്തരം ചൈതന്യമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് നിദാനമായ ഒരു ഉദാഹരണം അത് പാറശാല ക്ഷേത്രമാണ് അതുകൊണ്ട് മറ്റ് ക്ഷേത്രങ്ങളിൽ പറയുന്ന വിഷയങ്ങളോ മറ്റ് ക്ഷേത്രങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്ന സന്ദർഭങ്ങളോ ഉള്ളതിനേക്കാൾ കൂടുതൽ പാറശാലയ്ക്ക് പ്രത്യേകതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ രാഷ്ട്രത്തിൻ്റെ ചൈതന്യം സംരക്ഷിക്കപ്പെടാനും എവിടെയെങ്കിലും തളർച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവന്ന് മറുമരുന്ന് കൊടുക്കാനും ഏറ്റവും ഉജ്ജ്വലമായ സ്ഥലം പാറശാല തന്നെയാണ് പറയിപെറ്റ പന്തീരുകുലം പഠിച്ച ശാലയായ പറയീശാല യഥാർത്ഥത്തില് പറയാറുണ്ട് ബ്രാഹ്മണോപി ക്രിയാശീന ശുദ്രാത് പ്രത്യവരോ ഭവേത് ശുദ്രോപി ശീലസമ്പന്നോ ബ്രാഹ്മണാത് ഗുണവാൻ ഭവേത് ശൂദ്രനാണെങ്കിലും താഴ്ന്നവനാണെങ്കിലും സമ്പന്നമായ അറിവ് കൊണ്ട് ബ്രാഹ്മണനേക്കാൾ ഉയരാമെന്ന് പറഞ്ഞ പന്തീരു കുലത്തിൽ ഏറ്റവും ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് അറ്റം വരെ ഉയരാൻ സാധിച്ച അവരുടെ പേരിൽ അറിയപ്പെടുന്ന പാറശാലയില് ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യം മങ്ങലേൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം എത്തിക്കാൻ പാകത്തിന് ഒരു പ്രഭാഷണം നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റിൽ നടത്തേണ്ടതാണ് ഈ രാഷ്ട്രം അനാദിയായി സംസ്കൃതിയിലൂടെ പ്രവഹിച്ചിരുന്നു ഇന്നത്തെ കണക്കനുസരിച്ച് അൾട്രാ മോഡേൺ സയന്റിഫിക് ടെക്നിക് അനുസരിച്ച് ഭാരതീയ സംസ്കൃതിക്ക് ഒരു പതിനായിരം വർഷത്തെ പാരമ്പര്യമുണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ലഭ്യമായത് പുസ്തകത്തിൽ ലഭ്യമായത് ഒരു പക്ഷേ മൂവായിരമോ നാലായിരമോ വർഷത്തെ പാരമ്പര്യമായിരിക്കാം അതിനിടയ്ക്ക് കുറെ തളർച്ച വന്നിട്ടുണ്ട് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ് അലക്സാണ്ടർ ഭാരതത്തിലേക്ക് അതിക്രമിച്ചു വന്നത് പലരെയും തച്ചുടച്ചത് അതിനുശേഷം ഭാരതത്തിൽ തന്നെ ബ്രാഹ്മണർ ചെയ്തു കൂട്ടിയ നികൃഷ്ടകർമ്മങ്ങൾ ഈ വേദത്തിൻ്റെ സംരക്ഷകരായ ബ്രാഹ്മണര് യജ്ഞത്തിൻ്റെ പേരിൽ യാഗത്തിന്റെ പേരിൽ അനവരതം പശുബന്ധയാഗം നടത്തി മോക്ഷത്തിന് പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇത്രയുമധികം ആടുകളെ ഹോമിക്കുന്ന യജ്ഞം നിർത്തണമെന്ന് പറഞ്ഞ് ഈ ഹിന്ദു ധർമ്മത്തിനകത്ത് റിഫൈനിങ് ഫോഴ്സസ് കെയിം ഔട്ട് അതാണ് ബുദ്ധദേവൻ ആ ബുദ്ധം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞ് എപ്പോൾ ഭാരതത്തിൽ നെഗറ്റീവ് ഉണ്ടായോ അതാരുടെ ഭാഗത്ത് നിന്നുണ്ടായാലും അതിനെ തച്ചുടച്ച് വൈപ്പ് ഔട്ട് ചെയ്ത് ക്ലീനിങ്ങിന് വേണ്ടി സഹായിച്ച ഒരു ചൈതന്യമുള്ള രാഷ്ട്രമാണ് ഭാരതം അങ്ങനെ ബുദ്ധന്റെ അഹിംസ പരമോധർമ്മ എന്നുള്ളതിൽ നിന്ന് ഒന്നും നടക്കാത്ത ഒരവസ്ഥയിൽ ധർമ്മം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രമായി ഏതാണ്ട് ബുദ്ധന് ശേഷം രണ്ടു മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ഭാരതം അധീനപ്പെട്ടപ്പോൾ മറ്റൊരു വിഭാഗം വന്നു ചാർവാകന്മാര് ഒന്നും ചെയ്യാതെ ധർമ്മം മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കാവ്യവസ്ത്രമുടുത്ത് നാമം ജപിച്ചു പോയാൽ മോക്ഷം കിട്ടും എന്ന് പറഞ്ഞ് ഇതാണ് ബുദ്ധഭഗവാൻ പറഞ്ഞത് എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് ബുദ്ധമതം കാട് കയറിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുറെ ചാർവാകന്മാര് വന്നു യാവത് ജീവേ സുഖം ജീവേ ഋണം കൃത്വ ഘൃതം പിബേത് ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത എത്ര കാലം ജീവിക്കുന്നു സുഖമായി ജീവിക്കുക ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ ശരീരം ഭസ്മമായി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ബൗദ്ധരുടെ ഓവർ എംഫസിസ് ഫോർ സ്പിരിച്വാലിറ്റി അതിസർവത്ര വർജയെ ഒന്നും ഒരു പരിധിക്ക് അപ്പുറമാകാൻ പാടില്ലെന്ന് പഠിപ്പിച്ച രാഷ്ട്രത്തില് ബുദ്ധന്മാര് കാട് കയറി ബുദ്ധം ശരണം ഗച്ചാമി എന്ന് പറഞ്ഞപ്പോൾ ചാർവാകന്മാര് വന്ന് ആദ്യത്തേതിൽ നിന്നുണ്ടായ പരിധിക്കപ്പുറം കവിഞ്ഞുള്ള തെറ്റുകളെ ഇല്ലാതെയാക്കി ആ സമയത്ത് ചാർവാകന്മാര് എത്ര കാലം ജീവിക്കുന്നു സുഖമായി ജീവിക്കാൻ പറഞ്ഞ സന്ദേശം അതും വയലേറ്റ് ചെയ്യപ്പെട്ടു സുഖമായിട്ട് ജീവിക്കൽ മാത്രമേ ജീവിതത്തിന് ലക്ഷ്യമുള്ളൂ മറ്റൊന്നുമില്ല ഭംഗിയായിട്ട് ഭക്ഷണം കഴിക്കുക കിട്ടുന്ന സ്ഥലത്ത് കിടന്നുറങ്ങുക അതുമല്ല എന്ന് പറയാൻ ചാർവാകന്മാരെ എതിർത്തുകൊണ്ട് ശുദ്ധശാസ്ത്രം കൈകാര്യം ചെയ്തൊരു വൻ സമൂഹം ഇവിടെ ഉണ്ടായി ആര്യഭടൻ വരാഹമിഹിരൻ ബ്രഹ്മഗുപ്തൻ ഭാസ്കരാചാര്യർ ഒന്നാമൻ ലല്ലാചാര്യർ അതുപോലെ തന്നെ മഞ്ജുളാചാര്യർ ശിഷ്യധീവൃദ്ധി തന്ത്രമെഴുതിയ അനവധി അതുപോലെയുള്ള പുസ്തകങ്ങൾ എഴുതിയ ശുദ്ധശാസ്ത്രം കൈകാര്യം ചെയ്ത നാഗാർജുനനെ പോലെയുള്ളവര് അവരെല്ലാം വന്നപ്പോൾ വെറുതെ തിന്നും ഉറങ്ങിയും കഴിയുന്നതല്ല ജീവിതം പഠിച്ചും പഠിപ്പിച്ചും അഗാധമായ ഭാരതീയ ശാസ്ത്ര പൈതൃകം ശാസ്ത്ര സത്യം അറിയുകയും അറിയിക്കുകയും ചെയ്യുകയാണ് ജീവിതം എന്നവർ പറഞ്ഞു അതിനും ശേഷം കുറെ അധികം ചാർവാകന്മാർ വീണ്ടും അവിടെ ഉണ്ടായിരുന്നപ്പോൾ ശങ്കരാചാര്യർ വന്നു പറഞ്ഞു ബ്രഹ്മസത്യം ജഗത് മിഥ്യ നിങ്ങൾ ഈ തിന്നും കുടിച്ചും കഴിയുന്ന ഈ ജീവിതമുണ്ടല്ലോ അത് വെറും മിത്താണ് മിഥ്യയാണ് അതിന് ശാശ്വതമായ ഒരു സുഖവും തരാൻ സാധ്യല്ല temporary you may be enjoying that but the ultimate of human life is nothing but a permanent happiness that experience of happiness അത് കിട്ടണമെങ്കിൽ ശരീരത്തിൻ്റെ ജീവചൈതന്യത്തെ പ്രപഞ്ചത്തിൻ്റെ പരമാത്മ ചൈതന്യത്തെ ഇവ തമ്മിലുള്ള ബന്ധത്തെ ആറ്റത്തിനകത്തുള്ള ശക്തികളെ ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും ഓരോ അംശത്തിലുമുള്ള ശക്തികളെ അത് വിശകലനം ചെയ്തറിയണം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ശങ്കരാചാര്യര് അൾട്രാ ഏൻഷ്യന്റ് വേദാന്തിക് ഫിലോസഫിയിലൂടെ പറഞ്ഞത് അൾട്രാ മോഡേൺ ഫിസിക്സ് ഇന്ന് ശരിവെക്കുന്ന നിലവാരത്തിലേക്ക് പഴയത് ഉയർന്നു അങ്ങനെ പഴയത് ഉയർന്നപ്പോൾ ശങ്കരാചാര്യർ അന്ന് പറഞ്ഞത് അന്നുള്ള വ്യക്തികൾ അനുഷ്ഠിച്ചാചരിച്ചുപദേശിച്ചുപദേശിപ്പിച്ച് പഠിച്ച് പഠിപ്പിച്ചു പോന്നിരുന്നത് തെറ്റാണ് അത് പരിഹരിക്കേണ്ടതാണ് എന്ന ശങ്കരാചാര്യരുടെ ഉപദേശം ജനതതി സ്വീകരിച്ചു ബ്രഹ്മസത്യം ജഗത്മിത്യ ജീവോ ബ്രഹ്മൈവനാപര എന്ന് ബ്രഹ്മചൈതന്യത്തെ ബോധിപ്പിച്ചു കഷ്ടകാലം എന്ന് പറയട്ടെ ശങ്കരാചാര്യരുടെ സന്ദേശവും വീണ്ടും വെൻഡസ്ട്രേ തെറ്റിപ്പോയി അന്നത്തെ ജനതതി പറയാൻ തുടങ്ങി ഈ ലോകം എന്ന് പറയുന്നത് മിഥ്യയാണ് താറശാല ക്ഷേത്രം എന്ന് പറയുന്നത് മിഥ്യയാണ് വേദം എന്ന് പറയുന്നത് മിഥ്യയാണ് ഭക്ഷണം എന്ന് പറയുന്നത് മിഥ്യയാണ് സർവതും ഈശ്വരനാണ് അതുകൊണ്ട് ഇതൊന്നും ചെയ്യണ്ട അപ്പൊ പറയുന്നതല്ല കേൾക്കുന്നത് കേൾക്കുന്നതല്ല അനുശാസിക്കുന്നത് അനുശാസിക്കുന്നതല്ല അനുകരിക്കപ്പെടുന്നത് അങ്ങനെ വന്നപ്പോൾ എല്ലാം അദ്വൈത്തം ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകേണ്ട കാര്യമില്ല as simple as that because എന്റെ ശരീരത്തിനകത്തിരിക്കുന്ന ചൈതന്യം അഹം ബ്രഹ്മാസ്മി ആ ഞാൻ എന്ന ചൈതന്യം തന്നെയാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനകത്തിരിക്കുന്ന ചൈതന്യമായതുകൊണ്ട് why should I go to the temple I can sit in my home എന്നിട്ട് ഇങ്ങനെ തൊഴുന്നതിന് പകരം തിരിച്ച് ഇങ്ങനെ തൊഴുതാ മതി എന്ന് പറയുന്ന അദ്വൈതികളുടെ വേദാന്തം വേദത്തിന്റെ അവസാനം വസ്തുതാപരമായിട്ട് ശരിയ തിയറട്ടിക്കലി ശരിയ പ്രാക്ടിക്കലി ശരിയ ഇംപ്ലിമെന്റ് ചെയ്തപ്പോ കാട് കയറി അപ്പൊ ശങ്കരാചാര്യരുടെ അദ്വൈതം അദ്ദേഹത്തിന് ശേഷം ഒരു മുന്നൂറ് വർഷം കാട് കയറിയപ്പോൾ അതിനെ തിരുത്താൻ ഒരു ഫോഴ്സ് ഭാരതത്തിൽ വന്നത് മധ്വാചാര്യർ അദ്ദേഹം ഇരിക്കുന്നത് തന്നെ കൈയിങ്ങനെ കാണിച്ചിട്ട വി എന്ന് കാണിച്ച വി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇ e അല്ല ഇംഗ്ലീഷിലെ വെറും ഇ എക്സ് വൈ സെറ്റിന് മുമ്പുള്ള വി ആ വി എന്ന് പറഞ്ഞാൽ രണ്ട് എന്താ രണ്ട് ഒരു കടലിൽ നിന്ന് ബക്കറ്റില് കുറച്ച് വെള്ളമെടുത്ത് മാറ്റിവെച്ചാൽ ഈ ബക്കറ്റിലെ വെള്ളം കടലിന്റെ അംശമാണ് പക്ഷേ കടലല്ല കടലിന്റെ part and participle of that inevitable part കടലിന്റെ ഭാഗം കടലല്ല ഒരു ചിരട്ടയിലെ കിണറ്റിൽ വെള്ളമെടുത്ത ചിരട്ട കിണറാണെന്ന് പറഞ്ഞാൽ തെറ്റ് കിണറ്റിലെ വെള്ളമാണ് ചിരട്ടയിൽ എന്ന് പറഞ്ഞാൽ ശരി അതുകൊണ്ട് അദ്വൈതം കാട് കയറി ചെയ്യുന്നത് തെറ്റാണെന്ന് മധ്വാചാര്യര് പറഞ്ഞ് ഒരു പരിധിവരെ വ്യാവഹാരിക ജീവിതത്തിൽ ഇരിക്കുന്ന വ്യക്തി അവൻ ദ്വൈതത്തിലാണ് ജീവിക്കുന്നത് ക്ഷേത്രദർശനം നടത്തണം പൂജാകർമ്മങ്ങൾ നടത്തണം ആചാരവിചാരങ്ങൾക്ക് അധീനമായി ജീവിക്കണം കാരണം അവൻ ഈശ്വരന്റെ അംശം മാത്രം ഈശ്വരനല്ല എന്ന് അദ്ദേഹം തിരുത്തി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ യഥാ യഥാഹിധർമ്മസ്യ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം വളരെ ശരിയായിട്ടുള്ളതാ സിസ്റ്റം ഇക്വലിബ്രിയത്തിലിരിക്കുന്ന വേളയിൽ ഈ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു സന്തുലിതാവസ്ഥയിലിരിക്കുകയാണ് ഇന്നും അതിനെവിടെയെങ്കിലും അപച്യുതി സംഭവിച്ചാൽ ഈ രാഷ്ട്രം താനെ പ്രവർത്തിച്ച് ആ അപച്യുതി ഇല്ലാതെയാക്കും ആ അപച്യുതി ഇല്ലാതെയാക്കുന്നത് രാഷ്ട്രത്തിന്റെ ചൈതന്യമാണെന്ന് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ ശങ്കരാചാര്യർക്ക് ശേഷം മാധ്വാചാര്യര് അതിനുശേഷം രാമാനുജാചാര്യര് വന്ന് താത്വിക ലെവലിൽ നിന്ന് കടന്നു കടന്ന് തുളസീദാസനിലൂടെ ഭക്തിയുടെ മാർഗത്തിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി ഒന്നാം ആണ്ടിൽ എത്തുന്നതിന് മുൻപ് മറ്റൊന്ന് സംഭവിച്ചു ആയിരത്തി ഇരുപത്തഞ്ച് എ ഡി ജനുവരി മാസം പത്താം തീയതി വിദേശി ഭാരതത്തിലേക്ക് വന്ന് മുപ്പതിനായിരം ഒട്ടകത്തോടുകൂടി വന്ന് കുതിരയും ആനയും ചേർത്ത് ജനുവരി മാസം പത്താം തീയതി രണ്ടു മണിക്ക് സോമനാഥ ക്ഷേത്രത്തിന്റെ വിഗ്രഹം പൊട്ടിച്ചു ആ മുഹമ്മദ് ഗസ്നി മൂന്നായി പൊട്ടിച്ച വിഗ്രഹത്തിന്റെ ഒരംശം ബാഗ്ദാദിലേക്ക് അയച്ചു ഒരംശം മെക്കയിലേക്ക് അയച്ചു ഒരംശം ഗസ്നിയിലേക്ക് അയച്ച് അതുപയോഗിച്ച് അവിടെ വീട് വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ രാഷ്ട്രത്തിലേക്ക് അതിക്രമിച്ച് കടന്ന് നശിപ്പിച്ച ചരിത്രത്തിന്റെ ആരംഭം തൊള്ളായിരത്തി എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി പലരും കീഴടക്കി രാഷ്ട്രത്തെ മുഗളന്മാര് ചരിത്രം പഠിച്ചവർ പഠിച്ചിട്ടുണ്ടാകും അടിമവംശം മുഗളവംശം ഖിൽജി വംശം തുഗ്ലക് വംശം എന്തെല്ലാം വംശമാണ് അതിനെല്ലാം നെറ്റ് റിസൾട്ട് വംശനാശം സംഭവിച്ചു മറ്റൊരു സ്ഥലത്തും അത് നടന്നിട്ടില്ല ഭാരതത്തെക്കാൾ പത്ത് പതിനഞ്ച് ഇരട്ടി വിസ്തീർണമുള്ള ആഫ്രിക്കയില് അറുപത്തിമൂന്ന് വർഷം കൊണ്ട് ആ സംസ്കൃതി വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ സാധിച്ചു എങ്കിൽ അലക്സാണ്ടർ ഇവിടെ വന്ന് ആയിര രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലാം വർഷമാണിത് അത്രയും വർഷം കഴിഞ്ഞത് അവിടെ മാറി നിൽക്കട്ടെ തൊള്ളായിരത്തി എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞു മുഹമ്മദ് ഗസ്നി വന്ന് വൈപ്പ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് എത്രയെല്ലാം ഇവിടെ നടന്നു എന്നിട്ട് അവരോരോ വംശങ്ങള് അതൊന്ന് ചരിത്രത്തിലൂടെ വായിക്കണം എന്തിനാ ഇത് ഈ ക്ഷേത്രത്തിൽ പറയുന്നത് ഈ രാഷ്ട്രം അഭിമുഖീകരിച്ച അത്രയും ടോർച്ചർ ഈ സംസ്കൃതി അനുഭവിച്ച അത്രയും ടോർച്ചർ മറ്റൊരു സംസ്കാരവും അനുഭവിച്ചിട്ടില്ല